അധ്യായം നാൽപ്പത്തി ആറ് ജാതികളെക്കുറിച്ച് എരമ്യ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട് മിശ്രൈമിനെക്കുറിച്ചുള്ളത് ഫ്രാത്ത് നദീതീരത്ത് കർക്കമീഷിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബുഗദനേസർ യോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ നാലാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിശ്രയും രാജാവിന്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ പരിചയം പലകയും ഒരുക്കി യുദ്ധത്തിന് അടുത്തുകൊള്ളുവീൻ കുതിരച്ചേവകരെ കുതിരകൾക്ക് കോപ്പിട്ട് കയറുവീൻ തലക്കോരികയുമായി അണിനിരപ്പീൻ കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പീൻ അവർ ഭ്രമിച്ച് പിന്മാറി കാണുന്നതെന്ത് അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു സർവത്ര ഭീതിയെന്ന് യഹോവയുടെ അരുളപ്പാട് വേഗവാൻ ഓടിപ്പോകയില്ല വീരൻ ചാടിപ്പോകയുമില്ല വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും നീല നദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലക്കുകയും ചെയ്യുന്നോരിവനാർ മിശ്രയും നീല നദി പോലെ പൊങ്ങുകയും അതിന്റെ വെള്ളം നദികൾ പോലെ അലക്കിയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു കുതിരകളെ കുതിച്ചു ചാടുവീൻ രഥങ്ങളെ മുറുകി ഓടുവീൻ വീരന്മാർ പുറപ്പെടട്ടെ പരിച പിടിച്ചിരിക്കുന്ന കൂശ്യരും പൂത്യരും വില്ലെടുത്തു കൊലയ്ക്കുന്ന ലൂദ്യരും കൂടെ ആ ദിവസം സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസം ആകുന്നു വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും വടക്ക് ഫ്രാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ ഹോവയായ കർത്താവിന് ഒരു ഹനനയാഗമുണ്ടല്ലോ മിശ്രയും പുത്രിയായ കന്യകെ ഗിലയാദിൽ ചെന്ന് തൈലം വാങ്ങുക നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ നിനക്ക് രോഗശാന്തി ഉണ്ടാകയില്ല ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു വീരൻ വീരനോട് മുട്ടി രണ്ടുപേരും ഒരുമിച്ച് വീണിരിക്കുന്നു ബാബേൽ രാജാവായ നെബുഗദനേസർ വന്ന് മിസ്രൈം ദേശത്തെ ജയിക്കുന്നതിനെക്കുറിച്ച് ഇരമ്യ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട് മിസ്രൈമിൽ പ്രസ്താവിച്ച് മിക്തോലിൽ പ്രസിദ്ധമാക്കി നോഫിലും തഹ്പനേസിലും കേൾപ്പിപ്പീൻ അണിനിരന്ന് ഒരുങ്ങി നിൽക്ക എന്ന് പറവീൻ വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ നിന്റെ ബലവാന്മാർ വീണുകിടക്കുന്നതെന്ത് യഹോവ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല അവൻ പലരെയും ഇടറി വീഴുമാറാക്കി ഒരുത്തൻ മറ്റൊരുത്തന്റെ മീതെ വീണു എഴുന്നേൽപ്പീൻ നശിപ്പിക്കുന്ന വാളിനൊഴിഞ്ഞ് നാം സ്വജനത്തിന്റെ അടുക്കിലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്നവർ പറയും മിശ്രയും രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറവീൻ എന്നാണ് പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ ഹോവ എന്ന് നാമമുള്ള രാജാവിന്റെ അരുളപ്പാട് മിസ്രൈമിൽ പാർക്കുന്ന പുത്രി പ്രവാസത്തിന് പോകുവാൻ കോപ്പുകൂട്ടുക നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും മിസ്രയും ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു എന്നാൽ വടക്ക് നിന്ന് ഈച്ച അതിന്മേൽ വരുന്നു അതിന്റെ കൂലിച്ചേവകർ അതിന്റെ മധ്യെ തടിപ്പിച്ച കാളക്കിടാക്കളെപ്പോലെ ആകുന്നു അവരും പിന്തിരിഞ്ഞ് ഒരുപോലെ ഓടിപ്പോയി അവരുടെ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കയാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ ശബ്ദം പാമ്പോടുന്ന ശബ്ദം പോലെ അവർ സൈന്യത്തോടുകൂടെ നടന്നു മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിന്റെ നേരെ വരും അതിന്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് അവർ വെട്ടുക്കിളികളെക്കാൾ അധികം അവർക്ക് സംഖ്യയുമില്ല മിശ്രയും പുത്രി ലജ്ജിച്ചു പോകും അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിശ്രയിമിനെയും അതിന്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ അരുളി ചെയ്യുന്നു ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബൂഗതനേസറിന്റെ കയ്യിലും അവന്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും അതിന്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികൾ ഉണ്ടാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാൽ എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രയേലെ നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്നെ ദൂരത്തുനിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും യാക്കോബ് വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താനും